അധ്യായം പതിനഞ്ച് അവൻ തനിക്ക് ദാവിദിന്റെ നഗരത്തിൽ അരമനകളെ ഉണ്ടാക്കി ദൈവത്തിന്റെ പെട്ടകത്തിനായി ഒരു സ്ഥലമൊരുക്കി അതിനൊരു കൂടാരവും അടിച്ചു അന്ന് ദാവീദ് ലേവ്യരല്ലാതെ ആരും ദൈവത്തിന്റെ പട്ടകം ചുമക്കേണ്ടതല്ല അവരെയല്ലോ ദൈവത്തിന്റെ പെട്ടകം ചുമപ്പാനും തനിക്ക് എന്നും ശുശ്രൂഷ ചെയ്യുവാനും യഹോവ തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്ന് പറഞ്ഞു അങ്ങനെ ദാവീദ് യഹോവയുടെ പെട്ടകം താൻ അതിന് ഒരുക്കിയ സ്ഥലത്തേക്ക് കൊണ്ടുവരുവാൻ എല്ലാ ഇസ്രയേലിനെയും എരുശിലേമിൽ കൂട്ടിവരുത്തി ദാവീദ് അഹരോന്റെ പുത്രന്മാരെയും ലേവ്യരെയും കൂട്ടിവരുത്തി കെഹാത്തിരിൽ പ്രധാനിയായ ഊരിയേലിനെയും അവന്റെ സഹോദരന്മാരായ നൂറ്റി ഇരുപത് പേരെയും മെരാരിയിൽ പ്രധാനിയായ അസായാവയും അവന്റെ സഹോദരന്മാരായ ഇരുന്നൂറ്റി ഇരുപത് പേരെയും ഗർഷോമീരിൽ പ്രധാനിയായ യോവേലിനെയും അവന്റെ സഹോദരന്മാരായ നൂറ്റി മുപ്പത് പേരെയും എലീസാഫാന്യരിൽ പ്രധാനിയായ ശമയ്യാവെയും അവന്റെ സഹോദരന്മാരായ ഇരുന്നൂറ് പേരെയും ഹെബ്രോന്യരിൽ പ്രധാനിയായ എലിയേലിനെയും അവന്റെ സഹോദരന്മാരായ എൺപത് പേരെയും ഉസിയേല്യരിൽ പ്രധാനിയായ അമീനാദാബിനെയും അവന്റെ സഹോദരന്മാരായ നൂറ്റി പന്ത്രണ്ട് പേരെയും തന്നെ ദാവീദ് പുരോഹിതന്മാരായ സാദോക്കിനെയും അബ്യാഥാരിനെയും ഉരിയേൽ അസായാവ് യോവേൽ ശമയ്യാവ് എലിയേൽ അമിനാദാബ് എന്നീ ലേവ്യരെയും വിളിപ്പിച്ച് അവരോട് പറഞ്ഞത് നിങ്ങൾ ലേവ്യരുടെ പിതൃഭവനങ്ങളിൽ തലവന്മാരല്ലോ നിങ്ങളും നിങ്ങളുടെ സഹോദരന്മാരും ഇസ്രയേലിന്റെ ദൈവമായ യഹോവയുടെ പെട്ടകം ഞാൻ അതിന് ഒരുക്കിയിരിക്കുന്ന സ്ഥലത്ത് കൊണ്ടുവരുവാൻ നിങ്ങളെ തന്നെ ശുദ്ധീകരിച്ചു കൊള്ളുവീൻ ആദിയിൽ നിങ്ങൾ തന്നെ അത് ചെയ്യായിക കൊണ്ട് നമ്മുടെ ദൈവമായ ഹോവ നമുക്ക് ഛേദമുണ്ടാക്കി നാം അവനെ നിയമപ്രകാരമല്ലല്ലോ അന്വേഷിച്ചത് അങ്ങനെ പുരോഹിതന്മാരും ലേവ്യരും ഇസ്രയേലിന്റെ ദൈവമായ ഹോവയുടെ പെട്ടകം കൊണ്ടുവരുവാൻ തങ്ങളെ തന്നെ ശുദ്ധീകരിച്ചു ലേവിയരുടെ പുത്രന്മാർ യഹോവയുടെ വചനപ്രകാരം മോശ കൽപ്പിച്ചതുപോലെ ദൈവത്തിന്റെ പെട്ടകത്തെ അതിന്റെ തണ്ടുകൾ തങ്ങളുടെ ചുമലിൽ കൊണ്ട് ചുമന്നു പിന്നെ ദാവീദ് ലേവ്യരിലെ പ്രധാനന്മാരോട് വീണ കിന്നരം കൈത്താളം എന്നീ വാദ്യങ്ങളാൽ സന്തോഷനാദം ഉച്ചത്തിൽ ധ്വനിപ്പിക്കേണ്ടതിന് സംഗീതക്കാരായ തങ്ങളുടെ സഹോദരന്മാരെ നിർത്തുവാൻ കൽപ്പിച്ചു അങ്ങനെ ലേവ്യർ യോവേലിന്റെ മകനായ ഹേമാനെയും അവന്റെ സഹോദരന്മാരിൽ ബേരഖ്യാവിന്റെ മകനായ ആസാഫിനെയും അവരുടെ സഹോദരന്മാരിൽ മെരാരിയിൽ കൂശായാവിന്റെ മകനായ യേഥാനെയും അവരോടുകൂടെ രണ്ടാം തരത്തിലെ തങ്ങളുടെ സഹോദരന്മാരായ സെഖരിയാവ് ബേൻ യാസിയൽ ഷെമീരാമോത്ത് യഹിയൽ ഉന്നി ഏലിയബ് ബനായാവ് Maeseau, മത്തിത്യാവ് എലിഫലേഹു മിക്നയാവ് ഒബെദേദോം എയ്യേൽ എന്നിവരെ വാതിൽ കാവൽക്കാരായും നിയമിച്ചു സംഗീതക്കാരായ ഹേമാനും ആസാഫും യഥാനും താമ്രം കൊണ്ടുള്ള കൈത്താളങ്ങളെയും സെഖരിയാവ് അസിയൽ ഷെമിരാമോത്ത് യഹിയേൽ ഉന്നി എലിയാബ് മയസെയാവ് ബെനായാവ് എന്നിവർ അലാമോത്ത രാഗത്തിൽ വീണകളെയും ധ്വനിപ്പിപ്പാനും മത്തിഥ്യാവ് എലിഫെലെഹു മിക്നയാവ് ഒബേദേദോം എയിയേൽ അസസ്യാവ് എന്നിവർ ഷെമീനീത്ത് രാഗത്തിൽ കിന്നരം വായിപ്പാനും നിയമിക്കപ്പെട്ടിരുന്നു വാഹകന്മാരായ ലേവ്യരിൽ പ്രധാനിയായ കനന്യാവ് പെട്ടകം വഹിക്കുന്നതിന് മേൽവിചാരകനായിരുന്നു അവനതിൽ സമർത്ഥനായിരുന്നു ബേരഖ്യാവും എൽക്കാനയും പെട്ടകത്തിന് വാതിൽക്കാവൽക്കാർ ആയിരുന്നു ശബന്യാവ് യോശഫാത്ത് നെഥനയൽ അമസായി സെഖരിയാവ് ബനായാവ് എലയാസാർ എന്നീ പുരോഹിതന്മാർ ദൈവത്തിന്റെ പെട്ടകത്തിനു മുമ്പിൽ കാഹളമൂതി ഓബദേദോമും യഹിയാവും പെട്ടകത്തിന് വാതിൽക്കാവൽക്കാർ ആയിരുന്നു ഇങ്ങനെ ദാവീദും ഇസ്രയേൽ മൂപ്പന്മാരും സഹസ്രാധിപന്മാരും യഹോവയുടെ നിയമപ്പെട്ടകം ഓബേദേദോമിന്റെ വീട്ടിൽ നിന്ന് സന്തോഷത്തോടെ കൊണ്ടുവരുവാൻ പോയി യഹോവയുടെ നിയമപ്പെട്ടകത്തിന്റെ വാഹകന്മാരായ ലേവ്യർക്ക് ദൈവം സഹായിച്ചതുകൊണ്ട് അവർ ഏഴ് കാളയെയും ഏഴ് ആട്ടുകൊറ്റനെയും യാഗം കഴിച്ചു ദാവീദും പെട്ടകവാഹകന്മാരായ ലേവ്യറൊക്കെയും സംഗീതക്കാരും സംഗീതക്കാരോടുകൂടെ വാഹക പ്രമാണിയായ കെനന്യാവും ശണപടം കൊണ്ടുള്ള അങ്കി ധരിച്ചു ദാവീദ് ശണം കൊണ്ടുള്ള യഫോദ് ധരിച്ചു അങ്ങനെ ഇസ്രയേലൊക്കെയും ആർപ്പോടും കാഹളനാദത്തോടും തൂര്യങ്ങളുടെയും കൈത്താളങ്ങളുടെയും ധ്വനിയോടുകൂടി കിന്നരവും വീണയും വായിച്ചുകൊണ്ട് യഹോവയുടെ നിയമപ്പെട്ടകം കൊണ്ടുവന്നു എന്നാൽ യഹോവയുടെ നിയമപ്പെട്ടകം ദാവീദിന്റെ നഗരത്തിലെത്തിയപ്പോൾ ശൗലിന്റെ മകളായ മീഖൾ കിളിവാതിൽ കൂടി നോക്കി ദാവീദ് രാജാവ് നൃത്തം ചെയ്യുന്നതും പാടുന്നതും കണ്ട് ഹൃദയത്തിൽ അവനെ നിന്ദിച്ചു